മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ വിനീത പ്രണാമം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ ഭാരതീയ ആചാരങ്ങളെക്കുറിച്ച് വിശദമായിട്ട് കേൾക്കേണ്ടായി ഇനി നമുക്ക് ഭാരതീയ ആത്മീയതയുടെ സന്ദേശങ്ങൾ എന്താണ് അത് ആധുനിക ശാസ്ത്രവുമായിട്ട് എപ്രകാരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊന്ന് വിശകലനം ചെയ്യാം ഇതൊരു പഠന ക്ലാസ്സാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഏത് സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക ആചാരങ്ങൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ധാരാളം സംശയങ്ങൾ പല വ്യക്തികളും ചോദിച്ചിരുന്നു അതിന് മറുപടി കൊടുക്കുകയും ചെയ്തു പലരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് ഹിന്ദു ധർമ്മം എന്താണ് അതെങ്ങനെയാണ് സനാതനധർമ്മവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ആര്യധർമ്മം എന്ന് പറയുന്നത് എന്തെങ്കിലുമുണ്ടോ ഇങ്ങനെയുള്ള ധാരാളം ചോദ്യങ്ങളുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ഭാരതം എന്ന ഒരു രാഷ്ട്രം എത്ര കാലമായി നിലനിൽക്കുന്നു സാംസ്കാരികമായിട്ട് എന്ന് വളരെ വ്യക്തമായി പറയാൻ ഇന്നും സാധ്യമല്ല ജോൺ മാർഷൽ തുടങ്ങിയ ഇംഗ്ലീഷ് പുരാവസ്തു ഗവേഷകർ മോഹൻജോദാരോയിലും ഹാരപ്പായിലും അതുപോലെ അതുമായി ബന്ധപ്പെട്ട പല സ്ഥലങ്ങളിലും പുരാവസ്തു ഗവേഷണം നടത്തിയ കാലത്ത് കാർബൺ ഡേറ്റിംഗ് എന്ന സംവിധാനം ഉണ്ടായിരുന്നില്ല ഏതാണ്ട് ഊഹിച്ച് എത്ര കാലം മുമ്പ് ഇവിടെ സംസ്കാരം ഉണ്ടായിരുന്നു എന്ന് പറയുക മാത്രമാണ് ചെയ്തിരുന്നത് അതിനുശേഷമാണ് യഥാർത്ഥത്തിൽ കാർബൺ ഡേറ്റിംഗ് ടെക്നിക്ക് വന്നത് ഗീഗർ മുള്ളർ കൗണ്ടർ എന്ന പ്രത്യേക ഉപകരണം ഉപയോഗിച്ച് അതിപുരാതന ഭാരതത്തിൽ ഉണ്ടാക്കിയിരുന്ന അതിപുരാതന ഭാരതത്തിലുണ്ടായിരുന്ന ലോഹങ്ങളും അതുപോലെ സംസ്കരിക്കപ്പെട്ടതും സംസ്കരിക്കപ്പെടാത്തതുമായ പല ദ്രവ്യങ്ങളും അതിൽ വെച്ച് എത്ര കാലം പഴക്കമുള്ളതാണ് ആ വസ്തുക്കൾ എന്ന് ഗണിക്കാനുള്ള ഗീഗർ മുള്ളർ കൗണ്ടർ എന്ന സംവിധാനം വന്നത് ഏതാണ്ട് പത്ത് എഴുപത്തഞ്ച് എൺപത് വർഷങ്ങൾക്ക് മുൻപാണ് അത്യന്താധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് പുരാവസ്തു ഗവേഷകരുടെ പഠനത്തിലൂടെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി അടക്കമുള്ള ദേശത്തിലെയും വിദേശത്തിലെയും യൂണിവേഴ്സിറ്റികൾ നടത്തിയ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ലഭ്യമായ അനാലറ്റിക്കൽ റിസൾട്ട് വിശകലനാത്മകമായ പഠനഫലങ്ങൾ വിശദീകരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹരിയാന രാജസ്ഥാൻ അതുപോലെ തന്നെ പാകിസ്ഥാനിലെ കുറേ പ്രദേശങ്ങൾ ഇവിടെ നിന്നെല്ലാം ലഭ്യമായ ലോഹങ്ങൾ ലോഹസങ്കരങ്ങൾ സംസ്കരിക്കപ്പെട്ട ലോഹ ഐരുകളുടെ ഭാഗങ്ങൾ ഇവയ്ക്കെല്ലാം ഏതാണ്ട് ഏറ്റവും പുരാതനമായ ദ്രവ്യങ്ങൾ എന്ന് പറയുന്നത് ബി സി എണ്ണായിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് പ്ലസ് ഓർ മൈനസ് നൂറ് വർഷം അതായത് ബി സി എണ്ണായിരത്തി മുന്നൂറും എ ഡി രണ്ടായിരവും കൂടി ചേർത്താൽ ഏതാണ്ട് ഒരു പതിനായിരം വർഷത്തെ പഴക്കമുള്ള ആർട്ടിഫാക്റ്റ് എന്ന് പറയുന്ന പുരാവസ്തു ഗവേഷകർക്ക് ആധാരമാക്കേണ്ടതായ ദ്രവ്യങ്ങൾ കാലിബംഗാൻ ഭഗവാൻപുര മെഹർഗർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് ഇതെല്ലാം ഭാരതത്തിൽ നിലനിന്നിരുന്ന ഒരു സംസ്കൃതിയിൽ ചെമ്പ് പിച്ചള ഓട് ടിൻ ലെഡ് സിൽവർ ഗോൾഡ് സ്വർണം വെള്ളി തുടങ്ങിയവ സംസ്കരിക്കപ്പെട്ട ആദിമകാലത്തിൻ്റെ തുടക്കം പതിനായിരം വർഷങ്ങൾക്ക് മുൻപാണ് എന്ന വസ്തുതാപരമായിട്ട് വിവരണങ്ങൾ ഇന്ന് ലഭ്യമാണ് മറ്റൊരർത്ഥത്തിൽ ആര്യൻ ഇൻവേഷൻ തിയറി ആര്യന്മാർ സനാതനധർമ്മമുണ്ടാക്കി ഹിന്ദുക്കൾ എന്ന് പറയുന്നവർ ആര്യന്മാരാണ് എന്നീ വാദഗതികളെ മുഴുവനും നീക്കം ചെയ്ത് അത്യന്താധുനിക ശാസ്ത്ര ഗവേഷണത്തിൻ്റെ ഉപകരണങ്ങളുടെ സഹായത്താൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നടത്തിയിരിക്കുന്ന പഠനങ്ങൾ ദ്വാരക ഗുജറാത്തിലെ ദ്വാരക ഗുജറാത്തിലെ തന്നെ ലോഥൽ അങ്ങനെ പല സൈറ്റുകൾ പുരാവസ്തു ഗവേഷകർക്ക് വളരെ ഏറെ പ്രധാനപ്പെട്ട അറിവുകൾ നൽകുന്ന കേന്ദ്രങ്ങൾ പിന്നീട് സ്വതന്ത്ര ഭാരതത്തിൽ ഇംഗ്ലീഷുകാരുടെ ഭരണമെല്ലാം കഴിഞ്ഞതിന് ശേഷം കണ്ടുപിടിക്കേണ്ടായിട്ടുണ്ട് ഇവയുടെ എല്ലാത്തിൻ്റെയും വിശകലനാത്മകമായ പഠന ഗ്രന്ഥങ്ങൾ ഇന്ന് ലഭ്യമാണ് ആധുനിക ശാസ്ത്രത്തിൻ്റെ ഗവേഷണ ബലങ്ങളോടുകൂടി ലഭ്യമാണ് അപ്പോൾ എന്നായിരിക്കാം ഈ സനാതനധർമ്മം എന്ന് പറയുന്ന ധർമ്മം ആരംഭിച്ചത് ആധുനിക ശാസ്ത്രത്തിൻ്റെ മാത്രം തെളിവുകൾ വയ്ക്കുകയാണെങ്കിൽ ഇന്ന് ലഭ്യമായ തെളിവുകൾ അനുസരിച്ച് ഒരു പതിനായിരം വർഷത്തെ പാരമ്പര്യമുള്ള ഒരു സംസ്കൃതിയാണ് നമുക്കിവിടെ ഉള്ളത് അങ്ങനെ പതിനായിരം വർഷത്തെ എന്ന് നിങ്ങൾക്ക് എങ്ങനെയാ ഇത്രയും അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കാൻ സാധിക്കുക എനിക്ക് പ്രഖ്യാപിക്കാൻ സാധ്യമല്ല എന്താ കാരണം നമ്മൾ ഇന്ന് ജീവിക്കുന്നത് കലിയുഗത്തിലാണ് കലിയുഗം ആരംഭിച്ചത് എന്നാണ് ബി സി മൂവായിരത്തി ഒരുന്നൂറ്റി രണ്ട് ഫെബ്രുവരി മാസം പതിനേഴാം തീയതി വ്യാഴാഴ്ച രാത്രി പതിനൊന്ന് അൻപത്തഞ്ചിനാണ് കലിയുഗം ആരംഭിക്കുന്നത് ഇവിടെ സംശയമൊന്നുമില്ല ബി സി മൂവായിരത്തി ഒരുന്നൂറ്റി രണ്ട് ഫെബ്രുവരി മാസം പതിനേഴാം തീയതി വ്യാഴാഴ്ച രാത്രി പതിനൊന്ന് അൻപത്തഞ്ചിനാണ് സൂര്യനും ചന്ദ്രനും ഭൂമിയും ചൊവ്വയും ബുധനും ഗുരുവും ശുക്രനും ശനിയും മേടസംക്രാന്തി എന്ന ആ ലൈനിൽ വരുന്നത് ഗ്രഹങ്ങളുടെ യോഗം സംഭവിച്ചതുകൊണ്ട് യുഗം ആരംഭിച്ചു അവിടെ നിന്ന് ഇന്നത്തേക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും കലിവർഷം ഒരു കലണ്ടറോ പഞ്ചാംഗമോ എടുത്ത് നോക്കിയാൽ മനസ്സിലാക്കാം കലിവർഷം ഇപ്പോൾ അയ്യായിരത്തി ഒരുന്നൂറ്റി ആറാം ആണ്ടാണ് അയ്യായിരത്തി ഒരുന്നൂറ്റി ആറാം ആണ്ട് ഇത് പാർത്ഥിവനാമ സംവത്സരം എന്ന ഒരു പേരും ഇതിനുണ്ട് അപ്പോൾ കലിയുഗം ആരംഭിക്കുന്നതിന് മുമ്പ് ദ്വാപരയുഗമുണ്ടായിരുന്നു ശ്രീകൃഷ്ണാദികൾ അങ്ങനെയുള്ള ധർമ്മപുത്രാദികളെല്ലാം ജീവിച്ചിരുന്ന ദ്വാപരയുഗം അതിൻ്റെയും അപ്പുറത്ത് ത്രേതായുഗമുണ്ടായിരുന്നു ശ്രീരാമനും വസിഷ്ഠനും ദശരഥനുമെല്ലാം ജീവിച്ചിരുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ടെടുക്കുകയാണെങ്കിൽ എത്ര വർഷമായി കാണും ഒരെത്തും പിടിയും കിട്ടില്ല നമുക്ക് അതുകൊണ്ട് നമുക്ക് പറയേണ്ടി വരും പുരാതനമായ അതേ സമയത്ത് ലോകമെമ്പാടുമുള്ള ജനത സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന നിത്യനൂതനമായ ഒരു ധർമ്മമാണ് സനാതന എന്ന് അപ്പോൾ സനാതനധർമ്മം എന്നാരംഭിച്ചു അറിഞ്ഞുകൂടാം എന്നായിരിക്കാം അതും കൃത്യമായിട്ട് അറിഞ്ഞുകൂടാം ഏതെങ്കിലും സ്ഥലത്ത് ഇതിനെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ടോ ഒരു വിവരണമുണ്ട് നമ്മൾ മഹാസങ്കല്പം ചൊല്ലുമ്പോൾ യഥാർത്ഥത്തിൽ ഏത് കർമ്മം നമ്മൾ ചെയ്യുമ്പോഴും മഹാസങ്കല്പം ചെയ്യാ ചൊല്ലാറുണ്ട് ചെയ്യാറുണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പൂജ നടത്തുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ പിതൃക്കൾക്ക് ശ്രാദ്ധകർമ്മങ്ങൾ നടത്തുമ്പോഴും വിവാഹാദി കർമ്മങ്ങൾ നടത്തുമ്പോഴും മംഗളകരമായ കർമ്മം പിതൃകർമ്മം അങ്ങനെയുള്ള ഏത് കർമ്മം നടത്തുമ്പോഴും നമ്മൾ പറയാറുണ്ട് സപ്തതമേ മന്വന്തരേ അഷ്ടാവിംശതിതമേ കലിയുഗേ പ്രഥമപാതെ എന്നൊരു വരി പറയാറുണ്ട് ഏഴാമത്തെ മന്വന്തരമാണ് ആറ് മന്വന്തരം കഴിഞ്ഞ് ഏഴാമത്തെ മന്വന്തരത്തിൽ ഇരുപത്തെട്ടാമത്തെ മഹായുഗത്തിൽ കൃതയുഗം ത്രേതായുഗം ദ്വാപരയുഗം കഴിഞ്ഞ് കലിയുഗത്തിലെത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി ആറാം ആണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത് ഇതിനെ മൊത്തത്തിലൊന്ന് ചേർത്ത് നോക്കുക ആറ് മന്വന്തരത്തിലെ വർഷങ്ങൾ പ്ലസ് ഏഴാമത്തെ മന്വന്തരത്തിലെ ഇരുപത്തേഴ് മഹായുഗങ്ങൾ പ്ലസ് ഇരുപത്തെട്ടാമത്തെ മഹായുഗത്തിലെ കൃതയുഗവും ത്രേതായുഗവും ദ്വാപരയുഗവും പ്ലസ് കലിയുഗത്തിലെ അയ്യായിരത്തി ഒരുന്നൂറ്റി ആറാം ആണ്ട് ഇത്രയും ചേർത്താൽ എത്ര വർഷമാണ് കിട്ടുക ഏറ്റവും കുറഞ്ഞത് നൂറ്റി തൊണ്ണൂറ്റി എട്ട് പോയിൻ്റ് എട്ട് ഒമ്പത് എട്ട് ഒമ്പത് കോടി വർഷം കിട്ടും മറ്റൊരർത്ഥത്തിൽ ഇരുന്നൂറ് കോടി വർഷത്തിൻ്റെ അടുത്താണ് ഈ മഹാസങ്കല്പം വിവരിക്കുന്നത് അത്യന്താധുനിക ശാസ്ത്രത്തിൻ്റെ കണക്കനുസരിച്ച് ഭൂമിയിൽ ജീവൻ ഉത്ഭവിച്ചത് ഏതാണ്ട് ഇരുന്നൂറ് കോടി വർഷങ്ങൾക്ക് മുൻപാണ് മറ്റൊരർത്ഥത്തിൽ നമ്മൾ അതേ രീതിയിൽ വിവരിക്കുകയാണെങ്കിൽ ഈ ഭൂമിയിൽ ജീവൻ ആരംഭിച്ച ആർക്കിസോയിക് ഇറ എന്ന് പറയുന്നത് ഇരുന്നൂറ് കോടി വർഷങ്ങൾക്ക് മുൻപാണ് എന്ന് ആധുനിക ശാസ്ത്രം വിവരിക്കുന്നതും ഏതാണ്ട് അതിന് സമാന്തരമായി തന്നെ നമ്മളുടെ മഹായുഗം എന്ന സങ്കല്പത്തിൽ നിന്ന് നമ്മുടെ മന്വന്തരം എന്ന സങ്കല്പത്തിൽ നിന്ന് നാല് യുഗങ്ങൾ എന്ന സങ്കല്പത്തിൽ നിന്ന് മഹാസങ്കല്പത്തിലൂടെ കടന്നു പോകുമ്പോൾ അതേ വർഷങ്ങളുടെ അളവ് നമുക്ക് ലഭിക്കുന്നു അപ്പോൾ സനാതനധർമ്മം എപ്പോഴാണ് തുടങ്ങിയത് അർക്കിസോയിക്കിറ മുതൽക്ക് എന്ന് പറയുന്നതിലും വലിയ തെറ്റില്ല പിന്നെ അഭിമാനകരമായി പറയാവുന്ന ഒരു കാര്യം ഈ നാടിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് ഒരു വ്യക്തി സ്ഥാപിച്ചതല്ല ഇവിടെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഹിന്ദു മതം പലരും ചോദിച്ചൊരു ചോദ്യമാണ് എന്താണ് ഹിന്ദു എന്ന വാക്ക് എന്താണ് ഹിന്ദു മതം എന്ന വാക്ക് എന്തുകൊണ്ട് ആ പേരുണ്ടായത് അത് സനാതനധർമ്മവുമായി ബന്ധം എങ്ങനെ വരുന്നു എന്ന് ചോദിക്കാറുണ്ട് എന്ന് ഞാൻ ഈ പ്രഭാഷണത്തിൻ്റെ ആരംഭത്തിൽ വിവരിക്കേണ്ടായി സനാതനം എന്ന വാക്കിൻ്റെ അർത്ഥം അച്ഛേദ്യോയം അദാഹ്യോയം അക്ലേദ്യോ ശോഷ്യ ഏവച നിത്യം സർവഗതസ്ഥാണു അചലോയം സനാതന അതായത് ആയുധം കൊണ്ട് മുറിക്കാൻ സാധ്യമല്ലാത്തത് അഗ്നി കൊണ്ട് കത്തിച്ചില്ലാതെയാക്കാൻ സാധ്യമല്ലാത്തത് വായു കൊണ്ട് ശോഷിപ്പിച്ചില്ലാതെയാക്കാൻ സാധ്യമല്ലാത്തത് ജലത്തിൽ അലിയിപ്പിച്ചില്ലാതെയാക്കാൻ സാധ്യമല്ലാത്തത് നിത്യമായിട്ടും എല്ലാത്തിലും അചഞ്ചലമായിട്ട് സ്ഥിരമായിട്ട് വർത്തിക്കുന്നത് ഏതോ അതിനെയാണ് സനാതനം എന്ന വാക്കുകൊണ്ട് വിവരിക്കുന്നത് എന്ന് ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ അർജുനനോട് വിവരിക്കുന്നുണ്ട് അപ്പം സനാതനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവർ ലാസ്റ്റിംഗ് എന്ന അർത്ഥമാണുള്ളത് ധർമ്മം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ആചാരപ്രഭവോ ധർമ്മ ആചാരങ്ങളുടെ സമഗ്രമായ ഇൻ്റഗ്രേഷൻ ഏതാണ് അതാണ് ധർമ്മം ഇത് ഞാൻ ആചാരങ്ങൾ വിവരിക്കുമ്പോൾ സൂചിപ്പിക്കേണ്ടായി അമ്മ അനുഷ്ഠിക്കേണ്ട ആചാരങ്ങൾ എല്ലാം കൂടി ചേർത്ത് എഴുതുകയാണെങ്കിൽ അമ്മയുടെ ധർമ്മമായി അതിനെന്താ പറയുക മാതൃധർമ്മം അച്ഛൻ അനുഷ്ഠിക്കേണ്ട എല്ലാ ചാരങ്ങളും എഴുതിയാൽ എന്തായിരിക്കും അത് അതിന് പറയുന്ന പേര് പിതൃധർമ്മം മകൻ പുത്രൻ അനുഷ്ഠിക്കേണ്ട ആചാരങ്ങളുടെ സമഗ്രമായ ഗ്രന്ഥത്തെ പുത്രധർമ്മ ഗ്രന്ഥം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും അപ്പം സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ എന്നുമെന്നും നിലനിൽക്കുന്നതായ ചിന്താധാരകളുടെ ആചാരങ്ങളുടെ ദ വേ ഓഫ് ലൈഫ് എന്നതിന് പറയാം ജീവിതചര്യകളുടെ ആകത്തുകയാണ് സനാതനധർമ്മം ആ സനാതനധർമ്മം അനുഷ്ഠിച്ചിരുന്നവർ എവിടെയാണ് ജീവിച്ചിരുന്നത് ആ പ്രദേശത്തിനൊരു പേരുണ്ട് ആ പേരൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക ഹിമാലയം സമാരഭ്യ യാവത് ഇന്ദു സരോവരം തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രചക്ഷത്തെ പത്മപുരാണത്തിൽ വിഷ്ണുപുരാണത്തിൽ എല്ലാം വിവരിക്കുന്ന വരികളാണിത് ഹിമാലയത്തിൽ നിന്നാരംഭിച്ച് ഹിമാലയം സമാരഭ്യ യാവത് ഇന്ദു സരോവരം ഇന്ത്യൻ ഓഷ്യൻ വരെ നീണ്ടുകിടക്കുന്ന തം ദേവനിർമ്മിതം ദേശം ഈശ്വരനാൽ സൃഷ്ടിക്കപ്പെട്ട ദേശത്തെ ഹിന്ദുസ്ഥാനം പ്രചക്ഷത്തെ ഹിന്ദുസ്ഥാനം എന്ന് പറയുന്നു ഇതിൻ്റെ അർത്ഥം വളരെ വ്യക്തമായിട്ട് മനസ്സിലായി സനാതനധർമ്മത്തിൻ്റെ അനുശാസകർ ജീവിച്ചിരുന്നത് ഈ പ്രദേശത്താണ് ആ പ്രദേശത്തിൻ്റെ പേര് ഹിന്ദുസ്ഥാനം ഇനി ആ സനാതനധർമ്മം അനുശാസിച്ചിരുന്നവർക്ക് എങ്ങനെയാ ഈ ഹിന്ദു എന്ന പേരുണ്ടായത് അതൊരു മതത്തിൻ്റെ പേരല്ല എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിക്കേണ്ടായി ആ സിന്ധോ സിന്ധു പര്യന്തം യസ്യ ഭാരതഭൂമികാഹ മാതൃഭൂഹു പിതൃഭൂശ്ചൈവ സവൈ ഹിന്ദുരീതി സ്മൃത സപ്തസിന്ധുക്കൾ മുതൽക്ക് ഇന്ത്യൻ മഹാസമുദ്രം വരെ നീണ്ടുകിടക്കുന്ന ഈ ഭൂമിയെ ആരാണോ മാതൃഭൂമിയായിട്ട് പിതൃഭൂമിയായിട്ട് പുണ്യഭൂമിയായിട്ട് കണക്കാക്കുന്നത് അവരെയാണ് ഹിന്ദുക്കൾ എന്ന് പറയുന്നത് അപ്പോൾ ഹിന്ദുവിൻ്റെ ഡെഫനീഷൻ വളരെ ക്ലിയറാണ് ഒരു സംശയവും അതിനകത്തില്ല സപ്തസിന്ധുക്കൾ മുതൽക്ക് ഇന്ത്യൻ മഹാസമുദ്രം വരെയുള്ള ഭാരതഭൂമിയെ നമ്മളുടെ പ്രതിജ്ഞാവരികളിൽ വരികളിൽ ഇന്ത്യ ഈസ് മൈ മദർലാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി ആരാണെങ്കിലും മാതൃഭൂമി എന്ന സങ്കല്പം പിതൃഭൂമി എന്ന സങ്കല്പം പുണ്യഭൂമി എന്ന സങ്കല്പം ആർക്കെല്ലാം ഉണ്ടോ അവരെല്ലാം ഹിന്ദുക്കൾ എന്ന വാക്കുകൊണ്ടാണ് അറിയപ്പെടുന്നത് ഇതിന് മതവുമായിട്ട് ഒരു ബന്ധവുമില്ല അത് നാം വളരെ വ്യക്തമായിട്ട് അറിയണം എന്തുകൊണ്ടാണ് മതവുമായിട്ട് ബന്ധമില്ല എന്ന് പറയുന്നത് ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പതിനേഴ് വരികളിൽ പറയുന്നുണ്ട് ഇതി മേ മത ഹേ അർജുന ഇത് എൻ്റെ അഭിപ്രായമാണ് മതം എന്ന വാക്കിൻ്റെ അർത്ഥം അഭിപ്രായം opinion vision and religion religion എന്ന് പറഞ്ഞാലും ഒരു വ്യക്തിയുടെ തായിട്ടുള്ള ഒപ്പീനിയൻ എന്ന അർത്ഥമാണുള്ളത് ഹിന്ദു എന്ന ഒരു വ്യക്തി പറഞ്ഞതല്ല ഹിന്ദു മതത്തിലെ കാര്യങ്ങൾ അപ്പോൾ പിന്നെ ഇങ്ങനെ അത് ഹിന്ദുമതാവുക നമ്മൾ പറയാൻ സാധിക്കുന്നത് ഈ രാഷ്ട്രത്തിൽ ജനിച്ചു വളർന്ന ഈ രാഷ്ട്രത്തിൻ്റെ ചിന്താധാരകളോട് ഈ രാഷ്ട്രത്തോടുള്ള വീക്ഷണത്തോട് ഒരു പ്രത്യേകമായ കോമൺ ആയിട്ടുള്ള ചിന്താധാര വെച്ചു പുലർത്തുന്നവരെയാണ് നമ്മൾ ഹിന്ദുക്കൾ എന്ന് പറയുന്നത് അതൊരു മതമല്ല അത് സനാതനധർമ്മമാണ് ലോകത്തിൽ ഈ ഒരു ധർമ്മത്തിൻ്റെ പ്രത്യേകത ഉള്ളതാണ് പിന്നെ എങ്ങനെയാണ് ഈ ആര്യാവർത്തം എന്ന പേരുണ്ടായത് ആര്യന്മാരിവിടേക്ക് കയറി വന്നു എന്ന് പറയുന്നത് ഈ ഭാരതീയ പൈതൃകത്തെക്കുറിച്ച് പഠിക്കുന്ന ഓരോ വ്യക്തിയും ഇതെല്ലാം അറിഞ്ഞിരിക്കണം അതറിഞ്ഞാൽ മാത്രം പോരാ ബുദ്ധി ഉപയോഗിച്ച് യുക്തി ഉപയോഗിച്ച് ശാസ്ത്രം ഉപയോഗിച്ച് വിശകലനം ചെയ്യണം എന്നിട്ട് അതിനകത്ത് തെറ്റുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അത് തിരസ്കരിക്കാൻ മടി കാണിക്കരുത് അതിനകത്ത് ശരി അല്ലെങ്കിൽ ശരികൾ ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കാനും നമുക്ക് സാധിക്കണം യുക്തിക്കും ബുദ്ധിക്കും ശാസ്ത്രത്തിനും നിരക്കുന്നത് സ്വീകരിക്കലാണ് സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയുന്നത് ശാസ്ത്ര വീക്ഷണം എന്ന് പറയുന്നത് ഭാരതീയർ പറഞ്ഞിട്ടുണ്ട് താതസ്യ കുപോയമിതി ബ്രുവാണ കാ പുരുഷക്ഷാരജലം പിബതി അച്ഛൻ കുഴിച്ച കിണറാണ് എന്ന് പറഞ്ഞ് ആ കിണറ്റിൽ ഉപ്പുവെള്ളമാണെങ്കിൽ അത് കുടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അച്ഛനോട് ബഹുമാനം കാണിക്കാൻ അച്ഛൻ കുഴിച്ച കിണറിൽ ഇപ്പോൾ ഉപ്പുവെള്ളമാണ് അത് ഞാൻ കുടിക്കുകയാണെന്ന് പറഞ്ഞാൽ കുടിക്കേണ്ട കാര്യമൊന്നുമില്ല അച്ഛൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റാര് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരുടെ വീക്ഷണം തെറ്റാണെങ്കിൽ ആര് ചെയ്ത പ്രവർത്തികൾ ശരിയല്ല എന്ന് തോന്നുകയാണെങ്കിൽ അത് തിരസ്കരിക്കാനുള്ള ആ സന്മനസ് തിരസ്കരിക്കാനുള്ള ബുദ്ധിവൈഭവം തിരസ്കരിക്കാനുള്ള മാനസികാവസ്ഥ നമുക്കുണ്ടാകണം അതുപോലെ ശരിയായിട്ടുള്ളത് സ്വീകരിക്കാനുമുള്ള മാനസികാവസ്ഥ നമുക്കുണ്ടാവണം അപ്പോൾ ആര്യൻ ഇൻവേഷൻ എന്ന തിയറി പണ്ട് ഇംഗ്ലീഷുകാരുണ്ടാക്കിയതാണ് എന്തിനാണ് അവരുണ്ടാക്കിയത് അവർക്ക് കാര്യമായൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു ഭാരതത്തെ കീഴ്പ്പെടുത്തിയപ്പോൾ അവർക്ക് മനസ്സിലായി അവരുടെ ജീവിതം സുഖസമ്പൂർണ്ണ സമൃദ്ധമാക്കാൻ ഭാരതത്തിലെ എല്ലാ വിഭവങ്ങളും ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ ഭാരതത്തിൽ നിന്ന് ഈ വിഭവങ്ങൾ കൊണ്ടുപോകണമെങ്കിൽ അവർക്ക് ഭാരതത്തിൽ അർഹതയുള്ളൊരു സ്ഥാനം നേടിയെടുക്കാൻ സാധിക്കണം എങ്ങനെയാണ് അവർക്ക് ഭാരതത്തിൽ അർഹതയുള്ളൊരു സ്ഥാനം നേടിയെടുക്കുക ഭാരതത്തിലുള്ളവർ പുറത്തുനിന്ന് നേരത്തെ വന്നവരാണെന്നും ഞങ്ങൾ ഭാരതത്തിലേക്ക് പിന്നീട് വന്നവരാണെന്നും ഭാരതീയരെ പഠിപ്പിച്ചാൽ കാര്യം എളുപ്പമാണ് എന്താ എളുപ്പമാവാൻ കാരണം നമ്മൾ രണ്ടുപേരും പുറത്തുനിന്ന് വന്നവരാണ് നമുക്ക് ഈ നാടിലുള്ള സർവ്വതിനോടുമുള്ള അവകാശം തുല്യമാണ് എന്താ കാരണം നമ്മൾ രണ്ടുപേരും പുറത്തുനിന്ന് വന്നവരാണ് അങ്ങനെ പുറത്തുനിന്ന് വന്നവരാണ് എന്ന തിയറി ഉണ്ടാക്കാൻ ഭാരതത്തിലെ വൈസ്രോയിമാർ അതിപ്രഗത്ഭരായ മാക്സ് മുള്ളർ ഉൾപ്പെടെയുള്ളവരെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചു അങ്ങനെ നമ്മുടെ വേദത്തിൽ കൃൺവന്തോ വിശ്വമാര്യം എന്നൊരു വാക്കണ്ട ഈ ലോകത്തെ ശ്രേഷ്ഠന്മാരാക്കി ശ്രേഷ്ഠന്മാരുള്ളവരായ ലോകമാക്കി തീർക്കാം ഈ ആര്യൻ എന്ന പദത്തിന് ശ്രേഷ്ഠൻ എന്നല്ലാണ്ട് ഒരു റേസിൻ്റെ അർത്ഥമേ ഇല്ല പുറത്തു നിന്ന് വന്നവരാര്യന്മാർ ഇവിടെ ഉണ്ടായിരുന്നവർ ദ്രാവിഡന്മാർ അങ്ങനെ ആയിരുന്നു എങ്കിൽ ഒരു മൂന്ന് വാക്കുകൾ ഞാൻ പറയാം ശ്രീരാമനെ സീത വിളിച്ചിരുന്നത് ആര്യപുത്ര എന്നാണ് ശ്രീരാമൻ ആര്യനാണെങ്കിൽ ആര്യപുത്ര എന്ന് വിളിച്ചിരുന്നു അതേ സമയത്ത് കിഷ്കിന്ത അവിടെ ബാലി ഉണ്ടായിരുന്നു ബാലിയെ ദ്രാവിഡന്മാരുടെ പ്രതീകമായിട്ടാണ് കാണാറുള്ളത് ബാലിയെ ബാലിയുടെ ഭാര്യ താര വിളിച്ചിരുന്നതും ആര്യപുത്ര എന്നാണ് ലങ്കയിൽ രാവണനെ മണ്ടോദരി വിളിച്ചിരുന്നതായിട്ട് രാമായണത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ആര്യപുത്ര എന്ന് തന്നെയാണ് അപ്പോൾ വടക്കേ അറ്റം ഈ തമിഴ്നാടിൻ്റെ കേരളത്തിൻ്റെ ഭാഗമായ ബാലി വലിച്ചിരുന്ന കിഷ്കിന്ത അതിനേക്കാൾ താഴെയുള്ള ലങ്കയിൽ എല്ലാവരും അവരവരുടെ ഭർത്താക്കന്മാരെ വിളിച്ചിരുന്നത് ആര്യപുത്ര എന്നാണ് അപ്പം കൃണ്വന്തോ വിശ്വമാര്യം എന്ന വാക്കിൻ്റെ അർത്ഥം ശ്രേഷ്ഠന്മാർ ഉള്ള ഒരു ലോകമാക്കി നമുക്ക് മാറ്റാം ആ ശ്രേഷ്ഠന്മാർ ഉള്ളവരെയാണ് ആര്യാവർത്തം ആര്യപുത്രൻ ആര്യമതം ഇതെല്ലാം ശ്രേഷ്ഠന്മാർ പണ്ഡിതന്മാർ എന്നുള്ളതാണ് അതിനെ റേസാക്കി മാറ്റി സ്വിറ്റ്സർലൻഡിൽ ഒരു കുളത്തിൻ്റെ കടവിൽ നിന്നിങ്ങോട്ട് വന്നു നോർത്ത് ഈസ്റ്റിൽ നിന്ന് വന്നു അല്ലെങ്കിൽ അലാസ്കയിൽ നിന്ന് വന്നു അതല്ലെങ്കിൽ ആർട്ടിക് ഓഷ്യനിൽ നിന്ന് വന്നു എന്നുള്ള തിയറിയെല്ലാം തെറ്റാണ് എന്ന് മാക്സ് മുള്ളർ തന്നെ ഈ ഭാരതത്തിൻ്റെ പൈതൃകത്തെക്കുറിച്ച് അഗാധമായി പഠിച്ച് നാൽപ്പത്തേഴ് പുസ്തകങ്ങൾ the books of the orientals അദ്ദേഹം എഴുതി ആ പുസ്തകം എഴുതി കഴിഞ്ഞ് അദ്ദേഹം നെഞ്ചത്ത് കൈവച്ച് പറയേണ്ടായി ഭാരതീയരിൽ അപകർഷതാബോധമുണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്നുണ്ടാക്കിയതാണ് ഈ ആര്യൻ ആക്രമണവാദം ആര്യൻ ഇൻവേഷൻ തിയറി ഇത് സത്യമല്ല ഒരു കാരണവശാലും ഭാരതീയർ പുറത്തു നിന്ന് വന്നവരല്ല ഇദ്ദേഹം ഈ വരി ഇംഗ്ലണ്ടിലെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ പറയേണ്ടായി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പറയേണ്ടായി പക്ഷേ ഇംഗ്ലീഷുകാരത് അക്സെപ്റ്റ് ചെയ്തില്ല അദ്ദേഹം പ്രഭാഷണം ചെയ്ത് അവസാന ഭാഗത്തിൽ പറഞ്ഞു with tears I would like to submit you that there is nothing like Aryan invasion theory എന്ന് പറഞ്ഞപ്പോൾ ആ സദസ്സിലുള്ളവർ അങ്ങ് ഇറങ്ങിപ്പോവുക ചെയ്ത് ബോയ്ക്കോട്ട് ചെയ്ത് പോവുക ചെയ്ത് ഒരിക്കലുണ്ടാക്കിയ തിയറി അവരുടെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പാകത്തിന് വികസിച്ചപ്പോൾ അവർ അത് അംഗീകരിക്കാൻ തയ്യാറായില്ല ഇത് ശരിയല്ല എന്ന് പറയാൻ സയൻറ്റിഫിക് പ്രൂഫുകളുണ്ടോ ഇപ്പോൾ ഭാരതത്തിൽ ജീവിച്ചിരുന്ന സനാതനധർമ്മത്തിൻ്റെ അവകാശികൾ സനാതനധർമ്മത്തിൻ്റെ രക്തത്തിൽ ഉള്ള സന്ദേശങ്ങളെല്ലാം ഇവിടെ നിലനിന്നിരുന്ന ഒരു സംസ്കൃതിയുടെ ഭാഗമായിരുന്നു എന്ന് തെളിയുന്നത് കഴിഞ്ഞ അറുപത് വർഷം കാർബൺ ഡേറ്റിംഗ് ടെക്നിക്ക് ഉപയോഗിച്ച് I I T Delhi I I T Kanpur അതുപോലെ തന്നെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ ഹാഡോക്ക് തുടങ്ങിയവരുടെ പഠനം I I S C Bangalore Banaras Hindu university ഇവിടെ എല്ലാം നടത്തിയ കാർബൺ ഡേറ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിലുള്ള പഠനമനുസരിച്ച് ഏതെല്ലാം ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ മോഹൻജോദാരോയിൽ ഹാരപ്പായിൽ ലോഥലിൽ വാരണാസിയിൽ തക്ഷശിലയിൽ ബംഗാളിൽ ഗുട്ടൂർ ആന്ധ്രാപ്രദേശത്ത് അതുപോലെ തന്നെ കൊടുമണൽ തമിഴ്നാട്ടിൽ നോർത്ത് മലബാറിൽ ഉപയോഗിച്ചിരുന്നുവോ ആ സാങ്കേതിക വിദ്യകൾ എല്ലാ സ്ഥലത്തും ഒരേപോലെ ഉപയോഗിച്ചിരുന്നു ലോഹ നിർമ്മാണമാണെങ്കിലും കളിമൺ പാത്ര നിർമ്മാണമാണെങ്കിലും അതുപോലെ ബീഡ്സിൻ്റെ നിർമ്മാണം ആയുധങ്ങളുടെ നിർമ്മാണം ഇതെല്ലാം ഒരേ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ചിരുന്നു എങ്കിൽ ആര്യന്മാർ എവിടെ നിന്ന് വന്നു എങ്ങോട്ട് വ്യാപിച്ചു എപ്പോൾ വ്യാപിച്ചു ഈ തിയറി മുഴുവനും അർത്ഥശങ്കക്കിടമില്ലാത്ത വിധത്തിൽ വൈപ്പ് ഔട്ട് ചെയ്യപ്പെടുന്നു നിരാകരിക്കപ്പെടുന്നു ഇത് ഈ ഭാരതീയ ആത്മീയത എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുമ്പോൾ പറയേണ്ട ആവശ്യം എന്തായിരുന്നു ഈ ഭാരതീയ ആത്മീയത ഇവിടെ നിരന്തരമായി നടന്ന പഠനങ്ങൾ ഉപാസനകൾ എക്സ്പീരിയൻസബിൾ നോളജിൻ്റെ അടിസ്ഥാനത്തിലുള്ള സിദ്ധി എക്സ്പെരിമെൻ്റൽ നോളജിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഗവേഷണം ഇത് മുഴുവനും നിരന്തരമായി നടത്തി നന്മകൾ ഉൾക്കൊള്ളാനും തിന്മകൾ തിരസ്കരിക്കാനും ഉള്ള അനുവാദത്തോടുകൂടി ചിരപുരാതനമായി നിത്യനൂതനമായി നിലനിന്നിരുന്ന ഒരു ധർമ്മമാണ് ഭാരതത്തിൻ്റേത് എന്ന് ഇന്ന് ലോക ജനത രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചുകൊണ്ട് അനുഗ്രഹിച്ചുകൊണ്ട് അംഗീകരിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ സനാതനധർമ്മത്തിൻ്റെ അവകാശികളായ ഭാരതത്തിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിമുകളും ഇടതുപക്ഷവും വലതുപക്ഷവും മധ്യപക്ഷവും നിരീശ്വരവാദിയും മുക്തിവാദിയും പുരോഗമനവാദിയും അവരെല്ലാം ഇത് പഠിക്കണം സ്വീകരിക്കാൻ വേണ്ടി പഠിക്കണ്ട തിരസ്കരിക്കാൻ വേണ്ടി ആണെങ്കിൽ അങ്ങനെ നിഷേധിക്കാൻ വേണ്ടിയാണെങ്കിൽ അങ്ങനെ സ്വീകരിക്കാൻ വേണ്ടിയാണെങ്കിൽ അപ്രകാരം ചെയ്യാനായിട്ട് പഠിച്ച് വിശകലനം ചെയ്ത് അറിഞ്ഞ് അതിലെ യുക്തിയും ബുദ്ധിയും ശാസ്ത്രവും ഭൗതികവുമായ സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പഠിക്കാൻ അടുത്ത തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ഭാരതീയനായി തീരുന്നത് സനാതനധർമ്മത്തെക്കുറിച്ച് ഭാരതീയ ആത്മീയതയെക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ വീണ്ടും നമ്മൾ തുടരുന്നുണ്ടാവും ഭാരതീയ ആത്മീയതയെക്കുറിച്ച് നാം വിശദമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഭാരതത്തിൻ്റെ ഈ സന്ദേശങ്ങളെല്ലാം സനാതന ധർമ്മത്തിൻ്റെ അടിസ്ഥാന സന്ദേശങ്ങളെല്ലാം എന്തുകൊണ്ടാണ് ഇത്രയും കാലമായിട്ട് നിലനിൽക്കുന്നത് എത്രയോ വർഷങ്ങളായി ആയിരക്കണക്കിന് വർഷങ്ങളായി ഈ ഭാരതത്തിൽ ഈ സന്ദേശങ്ങൾ നിലനിൽക്കുന്നു ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ സ്വാമി വിവേകാനന്ദൻ്റെ വരികളിലൂടെ പറയുകയാണെങ്കിൽ I know that twentieth century belongs to you Americans whereas twenty first century belongs to we Indians എന്നാണ് അദ്ദേഹം ഷിക്കാഗോയിൽ പറഞ്ഞത് അപ്പോൾ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ലോക ജനത ഇന്ന് ഈ ഭാരതീയ ചിന്താധാരകൾ സ്വീകരിക്കുന്നു രണ്ട് കൈയും നീട്ടിയത് അവരുടെ മനസ്സിലേക്കെടുക്കുന്നു എന്താണതിന് കാരണം രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ഭാരതീയ സന്ദേശങ്ങളിലുള്ള അപ്ലൈഡ് സ്പിരിച്വാലിറ്റി നമ്മൾ കേട്ട് കാണും mathematics applied mathematics chemistry applied chemistry physics applied physics എന്ന് ഭാരതത്തിലും സ്പിരിച്വാലിറ്റിയും അപ്ലൈഡ് സ്പിരിച്വാലിറ്റിയും ഉണ്ട് അത് നമ്മൾ വളരെ സുദീർഘമായി അതിഗഹനമായി ശാസ്ത്രീയമായി തന്നെ പഠിക്കുന്നുണ്ടാവും ഇപ്പോൾ ഈ സനാതനധർമ്മം അല്ലെങ്കിൽ ഭാരതീയ ചിന്താധാരകൾ നിലനിൽക്കാൻ വളരാൻ ലോകജനത സ്വീകരിക്കാനുണ്ടായ കാരണം എന്താണ് എന്ന് വിശകലനം ചെയ്യാനാണ് ഈ അപ്ലൈഡ് സ്പിരിച്വാലിറ്റി എന്ന പദം ഞാൻ ഉപയോഗിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഏത് പ്രാർത്ഥന നടത്തുമ്പോഴും ഏത് കർമ്മം ചെയ്യുമ്പോഴും ഏത് രീതിയിലുള്ള ആചാരങ്ങൾ അനുഷ്ഠിക്കുമ്പോഴും അവസാനം ഒരു മന്ത്രം ചൊല്ലാറുണ്ട് സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാഹ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലൂകാസമസ്ത സുഖിനോ ഭവന്തു ഇതിൻ്റെ അർത്ഥം എന്താണ് സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം പ്രജകൾക്കെല്ലാം മംഗളകരമായ ജീവിതാനുഭൂതി ഉണ്ടാകുന്ന വിധത്തിൽ രാഷ്ട്രത്തെ രാജാവ് ഭരിക്കട്ടെ മഹിം മഹീഷ മഹിം ഭൂമിയെ മഹീഷ രാജാവ് പരിപാലയന്താം പരിപാലിക്കട്ടെ ഗോ ബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ഇവിടെ ബ്രാഹ്മണൻ എന്ന വാക്കിൻ്റെ അർത്ഥം അച്ഛനും അമ്മയും ബ്രാഹ്മണനായ വ്യക്തിക്ക് ജനിച്ച മകൻ എന്നല്ല അർത്ഥം ബ്രാഹ്മണേഭ്യ എന്നുള്ളതിൻ്റെ വാക്കിൻ്റെ അർത്ഥം ജന്മനാൽ ജായതേ മർത്യ കർമ്മണാൽ ജായതേ ദ്വിജ ബ്രഹ്മജ്ഞാനേന ഏവ ബ്രാഹ്മണ അത് കുറേ കൂടി സുദീർഘമായിട്ട് നമുക്ക് പിന്നീട് പഠിക്കാം ഏതാണ്ട് ഭാരതീയ പൈതൃകങ്ങളിൽ ബ്രഹ്മജ്ഞാനം നേടിയ വ്യക്തി ആരാണോ അവനാണ് ബ്രാഹ്മണൻ എന്ന പദവി അർഹിക്കുന്നത് പേര് അർഹിക്കുന്നത് സർവചരാചരങ്ങൾക്കും ശുഭമസ്തു നിത്യം നിത്യം നിത്യവും ശുഭകരമായ അവസ്ഥയുണ്ടാകണം അവസാനം പറയുന്നത് ലൂകാസമസ്ത സുഖിനൂഭബന്ധു എല്ലാവർക്കും സുഖമായ ഒരു അവസ്ഥയിലേക്ക് അവർ നയിക്കപ്പെടണം എന്ന് പറയുന്നു എല്ലാവരെയും അതിനകത്ത് പെടുത്തി എൻ്റെ ചിന്താധാര അനുശസിക്കുന്നവർ മാത്രം സുഖമായിരിക്കട്ടെ എന്ന് പറഞ്ഞില്ല ഭാരതത്തിൽ ജീവിക്കുന്നവർ മാത്രം സുഖമായിരിക്കട്ടെ നമ്മൾ പറഞ്ഞില്ല നമ്മളുടെ പ്രാർത്ഥനയിൽ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെത്തിയിട്ടും ഏറ്റവും വലിയ മതവാദി പോലും പറയാറില്ല ഹൈന്ദവാഹ സമസ്ത അസുഖിനോ ഭവന്തു എന്ന് ഒരിക്കലും നമ്മൾ പറയാറില്ല ഭാരതീയാഹ സമസ്ത അസുഖിനോ ഭവന്തു എന്ന് രണ്ട് പ്രാർത്ഥനയിലും ഒരു തരത്തിലും ഗ്രാമർ തെറ്റൊന്നുമില്ല വ്യാകരണ മിസ്റ്റേക്കുകളൊന്നുമില്ല പിന്നെ എന്തുകൊണ്ടാണ് അവരത് പറയാത്തത് ഭാരതീയർ അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടില്ല അങ്ങനെ ഒരു സന്ദേശം നൽകിയിട്ടില്ല നമ്മൾ നൽകിയ സന്ദേശം എന്താണ് സർവേ ഭവന്തു സുഖിന സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത് അർത്ഥം മനസ്സിലായില്ലേ സർവേ ഭവന്തു സുഖിന എല്ലാവരും സുഖമായിരിക്കട്ടെ സർവേ സന്തു നിരാമയ എല്ലാവരും ആരോഗ്യമുള്ളവരായിരിക്കട്ടെ സർവേ ഭദ്രാണി പശ്യന്തു എല്ലാവരും മംഗളകരമായ അവസ്ഥയിൽ ജീവിക്കുന്നതായി കാണുവാനിട വരട്ടെ മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത് ചിലപ്പോൾ പറയും മാ കശ്ചിത് ദുഃഖമാപ്നുയാത് രണ്ടായാലും ശരിയാണ് ആരും ഒരിക്കലും ദുഃഖിക്കുന്നവരായിട്ട് ഉണ്ടാകാതിരിക്കട്ടെ ഈ സന്ദേശത്തിൻ്റെ അപ്ലൈഡ് സ്പിരിച്വാലിറ്റി മനസ്സിലായല്ലോ ഇല്ലേ എല്ലാവർക്കും നന്മ വരണം എല്ലാവർക്കും സുഖമുണ്ടാവണം എല്ലാവർക്കും ആരോഗ്യമുണ്ടാവണം ആർക്കും ദുഃഖമുണ്ടാകരുത് ഇതൊരു യൂണിവേഴ്സൽ പ്രയറാണ് ഇത് യു എൻ ഒ വരെ അംഗീകരിച്ചിട്ടുണ്ട് പല പാശ്ചാത്യ യൂണിവേഴ്സിറ്റികളിൽ പ്രഭാഷണത്തിന് പോകുമ്പോഴും എനിക്കവിടെ കാണാൻ സാധിക്കാറുണ്ട് അവരുടെ അധ്യാപകരുടെ പുറകിൽ ചുമരിൽ ഈ മന്ത്രങ്ങൾ എഴുതി വച്ചിരിക്കുന്നത് വേദമന്ത്രങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ മന്ത്രങ്ങൾ അത് ലോക ജനത സ്വീകരിക്കാൻ കാരണം ഒരു വിശാലമായ വീക്ഷണം മാനവരാശിയെ ഈ പ്രകൃതിയിലുള്ള സർവ്വതിനെയും അതിനകത്ത് പെടുത്തിയിട്ട് അവയ്ക്കെല്ലാം നന്മ വരണം എന്ന ഒരു ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച് നമുക്ക് നമ്മുടെ ഈ ധർമ്മത്തിൽ കാണാൻ സാധിക്കും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് സ്കൂളിലെ പ്രയറിന് മുമ്പ് ചിലപ്പോൾ നമ്മൾ മന്ത്രം ചൊല്ലിക്കാറുണ്ട് ശാന്തി മന്ത്രം ഉപനിഷത്തിൻ്റെ സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ ഇതിൻ്റെ അർത്ഥം എന്താണ് നമുക്ക് ഒരുമിച്ച് ജീവിക്കാം നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം അല്ലെങ്കിൽ കർമ്മഫലം ഒരുമിച്ച് അനുഭവിക്കാം നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം അപ്രകാരം നമുക്ക് ഒരുമിച്ച് തേജസ്വികളായിത്തീരാം ഒരിക്കലും വിദ്വേഷത്തോടു കൂടിയ മാനസികാവസ്ഥ നമുക്കുണ്ടാകാതിരിക്കട്ടെ ഇവിടെ എവിടെയെങ്കിലും മതത്തിൻ്റെ വീക്ഷണം വരുന്നുണ്ടോ ഇവിടെ എവിടെയെങ്കിലും ദൈവത്തിൻ്റെ വീക്ഷണം വരുന്നുണ്ടോ ഇവിടെ എവിടെയെങ്കിലും അരോഗൻസ് അസൂയ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ഒരു സ്വേച്ഛാധിപത്യം ഇതൊന്നും നമുക്ക് കാണാൻ സാധ്യമല്ല ഒരുമിച്ച് ജീവിക്കുക ഒരുമിച്ച് പ്രവർത്തിക്കുക വിദ്വേഷമില്ലാത്ത അവസ്ഥ ഇങ്ങനെയുള്ള ഒരു പ്രത്യേക പോസിറ്റീവ് മെസ്സേജാണ് ലോകത്തിന് ഭാരതം എന്നും നൽകിയിരുന്നത് നമ്മൾ ഇന്നും പ്രാർത്ഥിച്ചു ഭദ്രം കർണേഭിശൃണുയാമദേവ ഭദ്രം പശ്യേമ അക്ഷബിർയജത്രാഹ സ്ഥിരൈരംഗൈ തുഷ്ടുവാംസസ്ഥനൂപിർവ്യശേമ ദേവഹീതം യദായുഹു അർത്ഥം എന്താണ് നല്ലൊരു മന്ത്രമാണ് ഇതെന്തായാലും നമ്മളെല്ലാവരും പഠിക്കണം നന്മ നിറഞ്ഞ കാര്യങ്ങൾ ഞങ്ങളുടെ ചെവികളിലൂടെ കേൾക്കുവാൻ ഇടവരുത്തേണമേ ജഗതീശ്വര ഭദ്രം കർണേഭി ശൃണുയാമ ദേവ ഭദ്രം പശ്യേമ അക്ഷബിർയജത്രാഹ ഞങ്ങളുടെ എല്ലാവരുടെയും കണ്ണുകൾ കൊണ്ട് എൻ്റെ കണ്ണുകൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ എല്ലാവരുടെയും കണ്ണുകൾ കൊണ്ട് നന്മ നിറഞ്ഞത് കാണുവാൻ അനുഗ്രഹിക്കണമേ ജഗതീശ്വര സ്ഥിരൈരംഗൈഹി തുഷ്ടുവാംസ തനൂഭിർ വ്യശേമ ദേവഹീതം യഥായുഹു ആരോഗ്യമുള്ള അവയവങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ ശരീരത്തിന് ജഗതീശ്വരൻ ആയുസ് കൽപ്പിച്ചിരിക്കുന്നിടത്തോളം കാലം നന്മ നിറഞ്ഞ പ്രവൃത്തികൾ ചെയ്യുവാൻ അനുഗ്രഹിക്കണമേ ജഗതീശ്വര അർത്ഥം മനസ്സിലായല്ലോ ഇല്ലേ ഇത്ര വലിയ സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിലും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നന്മകൾ കേൾക്കണം നന്മകൾ കാണണം നന്മകൾ പ്രവർത്തിക്കണം ഇത് ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രം ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല ഒരു വിഭാഗത്തിൽ പെടുന്നവർ മാത്രം ചെയ്യണമെന്നും പറഞ്ഞിട്ടില്ല എല്ലാവർക്കും ഇത് നല്ല രീതിയിൽ പ്രയോഗിക്കാവുന്ന ഒരു ആശയമാണ് മാത്രമല്ല നമ്മൾ എന്നും പറഞ്ഞിരുന്നു ആനോ ഭദ്രാഹ ക്രതവോ വിശ്വത എന്താ അതിൻ്റെ അർത്ഥം നന്മ നിറഞ്ഞ ചിന്താധാരകൾ ലോകത്തിൻ്റെ എല്ലായിടത്ത് നിന്നും നമ്മളിലേക്ക് വന്നു ചേരണമേ എന്ന് പ്രാർത്ഥിച്ചു അത് എവിടെയായാലും വരില്ല ബൈബിളിൽ നിന്നാണെങ്കിൽ ബൈബിളിൽ നിന്ന് ഖുറാനിൽ നിന്നാണെങ്കിൽ ഖുറാനിൽ നിന്ന് ദാസ് ക്യാപിറ്റലിൽ നിന്നാണെങ്കിൽ അതിൽ നിന്ന് ഏത് നന്മ നിറഞ്ഞ സ്രോതസ്സിൽ നിന്നാണെങ്കിലും വിരോധമില്ല അല്ലെങ്കിൽ തിന്മ നിറഞ്ഞ സ്രോതസ്സിൽ നിന്നാണെങ്കിലും വിരോധമില്ല അതിൽ നിന്നുള്ളത് നമ്മുടെ ജീവിതത്തിന് പ്രയോജനപ്പെടുന്ന നന്മ നിറഞ്ഞ വാക്കോ വരിയോ സന്ദേശമോ അല്ലെങ്കിൽ ജീവിതചര്യയോ ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നവരാണ് ഭാരതീയർ അപ്പോൾ എല്ലാവരുടെയും നന്മ നിങ്ങൾക്കറിയാം പണ്ട് പാർസികൾ ഭാരതത്തിൽ വന്ന കാലത്ത് ഒരു അത്ഭുതകരമായ സംഭവമായിരുന്നു അത് നമ്മൾ ചരിത്രത്തിൽ അത് പഠിക്കാറില്ല പഠിപ്പിക്കാറുമില്ല ഇറാനിൽ മുഴുവനും മറ്റൊരു മതം വന്ന് കീഴടക്കിയപ്പോൾ ഇറാനിൽ ജീവിച്ചിരുന്ന പാർസികൾ അഗ്നിയെ ആരാധിക്കുന്നവരാണ് അവർ ഇറാനിൽ നിന്ന് ഒട്ടകത്തിൻ്റെ പുറത്തും കാൽനടയായും വന്ന് ഗുജറാത്തിൻ്റെ തീരത്തെത്തിയിട്ട് ബറോഡ രാജാവിൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങൾ അങ്ങയുടെ രാജ്യത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ബറോഡ രാജാവ് മന്ത്രിയെയും എല്ലാവരെയും വിളിച്ച് ചോദിച്ചു എന്താ ചെയ്യാം അപ്പോൾ മന്ത്രി വളരെ ഷ്രൂഡായിട്ടുള്ള ബുദ്ധിയുള്ള മന്ത്രി പറഞ്ഞു ഒരു കാര്യം ചെയ്യാം രാജാവേ അങ്ങ് ഒരു ഗ്ലാസ് നിറച്ചും പാല് അവരുടെ നേതാവിന് കൊടുത്തയക്കാം രാജാവിന് അതിൻ്റെ അർത്ഥം മനസ്സിലായില്ല ഞാൻ കാരണം പിന്നീട് പറയാമെന്ന് മന്ത്രി പറഞ്ഞു ഏതായാലും ഒരു ഗ്ലാസ് നിറച്ച് പാല് ഈ ബറോഡ രാജാവിനെ കത്തയച്ച ബോർഡറിൽ അതിർത്തിയിൽ കാത്തു നിൽക്കുന്ന പാർസി നേതാവിൻ്റെ അടുത്തേക്ക് എത്തിക്കാണ്ടായത് പാർസി നേതാവ് എന്താ ചെയ്തത് അവിടെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന അല്പം പഞ്ചസാര ഈ പാലിലിട്ട് അദ്ദേഹം പറഞ്ഞു ഇത് തിരിച്ച് രാജാവിന് കൊണ്ടുപോയി കൊടുക്കാം അങ്ങനെ രാജാവിന് കൊണ്ടുപോയി കൊടുത്തു രാജാവ് ചോദിച്ചു ഇതിൻ്റെ അർത്ഥം എന്താണ് മന്ത്രി ഉത്തരം പറഞ്ഞു അത്രേ പകുതി കഥയും ബാക്കി ചരിത്രവുമാണ് മന്ത്രി ഉത്തരം പറഞ്ഞു എന്താ ഉത്തരം പറഞ്ഞത് ഈ പാലിൽ പഞ്ചസാര അലിഞ്ഞു ചേർന്നിരിക്കുന്നത് പോലെ ഈ രാഷ്ട്രത്തിൻ്റെ സംസ്കാരത്തിൽ ഞങ്ങൾ അലിഞ്ഞു ചേരാൻ തയ്യാറാണ് എന്ന വരിയാണ് ഈ പാർശികൾ നമുക്ക് നൽകിയിരിക്കുന്നത് വളരെ ആഘോഷങ്ങളോടുകൂടി ആ പാർശികളെ ഭാരതം സ്വീകരിച്ചു ഇന്ന് നിങ്ങൾക്കറിയാം ടാറ്റാമാർ ബിർളമാർ അവരെല്ലാം പാർസികളാണ് ഈ രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി അവരെത്ര ഗംഭീരമായിട്ട് പ്രവർത്തിക്കുന്നു അത്ഭുതകരമായ വസ്തുത അവരെ ആരെയും ന്യൂനപക്ഷത്തിൻ്റെ പദവിയിൽ അവർ ഭാരതത്തിൻ്റെ മെയിൻ സ്ട്രീമിലിരുന്നു കൊണ്ട് ഭാരതത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഭാരതീയരായി പ്രവർത്തിക്കാൻ അവർക്ക് അവസരം നൽകുന്ന വിധത്തിൽ അവരെ സ്വീകരിക്കാൻ ഭാരതത്തിന് സാധിച്ചു മാത്രമല്ല എ ഡി ഒന്നാം നൂറ്റാണ്ടിൽ റോമിൽ നിന്ന് വന്നവർക്ക് ഇവിടെ താമസിക്കാൻ ഒരു വിഷമമുണ്ടായില്ല അതുപോലെ തന്നെ അവിടെ നിന്ന് വന്ന ജൂതന്മാർ ലോകത്തിലെല്ലായിടത്തും ജൂതന്മാർ അവരുടേതായ തനതായ ജീവിതശൈലി മാത്രമാണ് പാലിച്ചിരുന്നത് അവരൊത്തിരി യാതന അനുഭവിക്കുകയും ചെയ്തിരുന്നു കേരളത്തിലെ കൊടുങ്ങല്ലൂരും അതുപോലെ മട്ടാഞ്ചേരിയിലേക്കും വന്ന ജൂതന്മാർക്ക് അടുത്ത വർഷം ഇവിടത്തെ രാജാക്കന്മാർ അവരുടെ സിനഗോഗ് പണിയാൻ വീട് പണിയാൻ കരിങ്കല്ലും മരങ്ങളും എല്ലാം ചീവിക്കൊടുത്ത് ഇവിടെ അന്ന് നിലനിന്നിരുന്ന രാജഭരണത്തിൻ്റെ കീഴിലാണ് ഈ ജൂതന്മാരുടെ സിനഗോഗ് പണിതത് മറ്റൊരർത്ഥത്തിൽ ജൂതന്മാരുടെ അറിവുകൾ ഈ നാട്ടിൽ വരികയാണെങ്കിൽ അത് സ്വീകരിക്കാനുള്ള സന്മനസ് നമ്മൾ കാണിക്കേണ്ടായി ജൂതന്മാർ പ്രാർത്ഥിക്കാറുണ്ട് നിങ്ങളിൽ ചിലർക്കെങ്കിലും അറിയാം നാളത്തെ പ്രാർത്ഥന ഞങ്ങളുടെ പുണ്യഭൂമിയിലായിരിക്കണമേ ഈശ്വര എന്ന് പുണ്യഭൂമി ഏതാണ് ഇസ്രായേൽ അപ്പോൾ ഇസ്രായേലിലായിരിക്കണം നാളത്തെ പ്രാർത്ഥന എന്ന് എന്നും പ്രാർത്ഥിച്ചിരുന്ന ജൂതന്മാർ ഭാരതത്തിൽ നിന്ന് പോയപ്പോൾ ഈ ഭാരതത്തിലെ സനാതനധർമ്മത്തിൻ്റെ എല്ലാ ആചാരങ്ങളും എടുത്തുകൊണ്ടാണ് അവരങ്ങോട്ട് പോയത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ എഴുപത് വരെയുള്ള കാലഘട്ടത്തിൽ കൊച്ചിയിലെ ജ്യൂ സ്ട്രീറ്റിലും കൊടുങ്ങല്ലൂരും ഭാരതത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും താമസിച്ചിരുന്ന ജൂതന്മാർ ഭാരതത്തിനകത്ത് ഇഴുകിച്ചേർന്ന ഒരവസ്ഥയുണ്ടാകാൻ കാരണം ഭാരതത്തിലേക്ക് അവരുടെ അറിവുകൾ എടുക്കാനുണ്ടായ കാരണം നമ്മളുടെ ആ സഹനാവവതു സഹനൗ എന്ന ഉജ്ജ്വലമായ സന്ദേശമാണ് അപ്പോൾ ഭാരതീയമായ ചിന്താധാരകൾ ലോകത്തിലെ എല്ലാ ജനതയും സ്വീകരിക്കാനുണ്ടായ കാരണം ഇന്ന് ഭാരതീയമായ ചിന്താധാരകൾ മണ്ണടിഞ്ഞു പോകാതിരിക്കാൻ കാരണം നന്മ നിറഞ്ഞ ഒരവസ്ഥ എല്ലാവർക്കും ഉണ്ടാകണമെന്നും എല്ലാവരിൽ നിന്നുമുള്ള നന്മകൾ നമ്മൾ സ്വീകരിക്കാനും നമ്മൾ അവർക്ക് കൊടുക്കാനുമായിട്ട് സന്മനസ് കാണിച്ചിരുന്നു ഈ ഉജ്ജ്വലമായ ഒരു സന്ദേശം എന്നും നമുക്ക് നമ്മുടെ പ്രാർത്ഥനകളിൽ കാണാനും കേൾക്കാനും സാധിക്കും ആചാര്യാത് പാദമാദത്തെ പാദം ശിഷ്യസ്വമേധയാ പാദം സ ബ്രഹ്മചാരിഭ്യ ശേഷം കാലക്രമേണ ച ആചാര്യനിൽ നിന്ന് കാൽഭാഗം കാൽഭാഗം ശിഷ്യൻ തന്നെത്താനെ ബാക്കി കാൽഭാഗം മറ്റുള്ളവരുമായി ചർച്ച ചെയ്ത് അപ്പോൾ പുറമേ നിന്ന് മറ്റുള്ളവരുമായി ചർച്ച ചെയ്ത് അവരുടെ അറിവുകൾ സ്വീകരിക്കാൻ നാം എന്നും ശിഷ്യന്മാർക്ക് അനുമതി നൽകിയിരുന്നു മാത്രമല്ല രാമായണത്തിൽ നോക്കിയാൽ അറിയാൻ സാധിക്കും ഈ രാവണ യുദ്ധം കഴിഞ്ഞ് രാമരാവണ യുദ്ധം കഴിഞ്ഞ് ലങ്കയിൽ നിന്ന് തിരിച്ചു വരുന്ന വേളയിൽ ലക്ഷ്മണൻ ശ്രീരാമനോട് പറയുന്നുണ്ട് ഈ മനോഹരമായ ലങ്ക നമുക്ക് കോസല രാജ്യത്തിൻ്റെ ഭാഗമാക്കി തീർക്കണം ഭാരതത്തിൻ്റെ ഭാഗമാക്കി തീർക്കണം അപ്പോൾ ശ്രീരാമൻ പറയുന്നത് ആ രാജ്യം നമ്മൾ ഒരു കാരണവശാലും ആയുധം ഉപയോഗിച്ച് കീഴടക്കരുത് അത് വിഭീഷണൻ്റെ മാതൃഭൂമിയാണ് വിഭീഷണന് ലങ്ക എന്ന് പറയുന്ന രാജ്യം ജനനീ ജന്മഭൂമിശ്ച സ്വർഗാതപിഗരീയസി വിഭീഷണന് വിഭീഷണൻ്റെ അമ്മയും വിഭീഷണന് വിഭീഷണൻ്റെ ജന്മഭൂമിയും സ്വർഗത്തേക്കാൾ വലുതാണ് അതുകൊണ്ട് ആ രാജ്യത്തെ കീഴടക്കിയിട്ട് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് രാഷ്ട്രത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിക്കേണ്ട ഒരു ആവശ്യവും നമുക്കില്ല മറ്റൊരർത്ഥത്തിൽ നമ്മളുടെ സന്ദേശം ഒരിക്കലും വാളുകൾ ഉപയോഗിച്ച് ആയുധം ഉപയോഗിച്ച് സൈന്യത്തിൻ്റെ ഫലം ഉപയോഗിച്ച് നമ്മൾ പ്രചരിപ്പിച്ചിട്ടില്ല അത് ഭാരതത്തിൻ്റെ ഏറ്റവും മഹത്തായൊരു സന്ദേശം doctor A P J Abdul Kalam ഭാരതത്തിലെ രാഷ്ട്രപതി ഹൈദരാബാദിലൊരു പ്രഭാഷണം കൊടുക്കേണ്ടായി അതിഗംഭീരമായ പ്രഭാഷണം വികാര തീവ്രമായ ആ വരികളിൽ മൂന്നാമത്തെ വരിയിൽ അദ്ദേഹം പറഞ്ഞത് നമ്മുടെ നാട് ലോകത്തിലെ ഒരു രാജ്യവും കീഴടക്കിയിട്ടില്ല ആയുധം ഉപയോഗിച്ച് നമ്മളെന്നും നന്മ നിറഞ്ഞ സന്ദേശങ്ങൾ നൽകിയിട്ടാണ് ലോകത്തെ കീഴടക്കിയിട്ടുള്ളത് അതും അറിവിൻ്റെ കാര്യത്തിലേക്ക് കീഴടക്കാൻ ശ്രമിച്ചിട്ടുള്ളൂ ആയുധം കൊണ്ടോ മസിൽ പവർ കൊണ്ടോ നമ്മൾ കീഴടക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല അശോക ചക്രവർത്തി ഉജ്ജ്വലമായ രീതിയിൽ ഭാരതീയ സന്ദേശങ്ങൾ മൊറീഷ്യസ് വരെ എത്തിച്ചു അപ്പുറത്ത് ജപ്പാൻ വരെ എത്തിച്ചു ഇപ്പുറത്ത് കെനിയ വരെ എത്തിച്ചു അങ്ങ് വടക്ക് ചൈനയുടെ അറ്റം മംഗോളിയ വരെ എത്തിച്ചു ഇപ്പോഴൊന്നും തന്നെ ആയുധം ഉപയോഗിച്ച ഭാരതീയ സന്ദേശങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോയില്ല എല്ലാ സ്ഥലത്തു നിന്നും നമ്മൾ തിരിച്ചിങ്ങോട്ടും അങ്ങോട്ടും എടുക്കാനുണ്ടായത് ചൈനയിലെ ടാങ് ഡൈനാസ്റ്റി എന്നൊരു ഒരു വലിയ രാജവംശം ഉണ്ടായിരുന്നു അവർ അവരുടെ പണ്ഡിതന്മാരെ ഭാരതത്തിലേക്ക് അയച്ചു ആ പണ്ഡിതന്മാർക്ക് ചൈനീസ് ഭാഷയിലൊരു പേരുണ്ട് ചുഹൂത്താൻ എന്നാ പറയുക ചൈനീസ് ഭാഷയിൽ ചുഹുത്താൻ സംസ്കൃതത്തിലെ ഗൗതമൻ എന്ന വാക്കിൻ്റെ ചൈനീസ് പ്രൊണൗൺസിയേഷനാണ് ചുഹുത്താൻ എന്ന് പറയുന്നത് സംസ്കൃതത്തിലെ ഗൗതമം ചൈനീസ് ഭാഷയിലേക്ക് പോയപ്പോൾ ചുഹുത്താൻ അവരുടെ പ്രധാന ജോലി എന്താണ് ഇവിടുത്തെ സംസ്കൃത ഗ്രന്ഥങ്ങൾ ചൈനീസ് ഭാഷയിലേക്ക് പകർത്താം എ ഡി ഒന്നാം നൂറ്റാണ്ടിൽ എ ഡി രണ്ടാം നൂറ്റാണ്ടിൽ നൂറ്റി അറുപത് വർഷക്കാലം ഇവർ ചെയ്തിരുന്ന ഇവർ തലമുറകൾ തലമുറകളായിട്ട് ചെയ്തിരുന്നത് ഭാരതത്തിലെ അറിവ് അപ്പുറത്തേക്ക് കൊണ്ടുപോവാണ് ചെയ്തത് ഹിമാലയത്തിൻ്റെ അപ്പുറത്തേക്ക് ഇതിൻ്റെ അർത്ഥം എല്ലാ നന്മകളും സ്വീകരിക്കാനും എല്ലാവർക്കും നന്മ വരണമെന്ന് പ്രാർത്ഥിക്കാനും എല്ലാവരോടും ഒന്നിച്ച് ജീവിക്കുവാനും എല്ലാ ചിന്താധാരകളെയും പ്രോത്സാഹിപ്പിക്കുവാനും ഭാരതീയർക്ക് സാധിച്ചിരുന്നു അതുകൊണ്ടാണ് ഈ സനാതനധർമ്മം എന്നും വളർന്നത് ഭാരതീയ ചിന്താധാരകൾ ഉജ്ജ്വലമായി നിലനിൽക്കുന്നത് ഇനി മറ്റൊരു കാരണവും കൂടിയുണ്ട് എന്താണ് ആ കാരണം ഈ ഭാരതീയ ചിന്താധാരകളെ ശക്തമായി നിഷേധിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു അതിനെ വിമർശിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാൻ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ എടുത്തു മാറ്റാൻ അതിനകത്ത് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു മറ്റൊരർത്ഥത്തിൽ ഭാരതീയ ചിന്താധാരകൾ ഇത് ഞാൻ അടുത്ത ക്ലാസ്സിൽ കുറേ കൂടി ഡീറ്റെയിൽ ആയിട്ട് വിവരിക്കുന്നുണ്ടാവും വളരെ ഗംഭീരമായിട്ട് അത് കുറച്ചുകൂടി നമ്മൾ അറിയണം അപ്പോൾ ഭാരതീയ ചിന്താധാരകളിലേക്ക് അറിവുകൾ കൂട്ടിച്ചേർക്കാനോ അതിനകത്തുള്ള അറിവുകൾ തിരുത്താനോ അതിനകത്തുള്ള അറിവുകളിലെ തെറ്റുകളുണ്ടെങ്കിൽ നിരാകരിക്കാനോ കൂടുതൽ നന്മ നിറഞ്ഞത് അതിനകത്തേക്ക് കൂട്ടിച്ചേർക്കാനോ എല്ലാമുള്ള സ്വാതന്ത്ര്യം ഭാരതീയർ ഭാരതീയർക്ക് സനാതനധർമ്മത്തിൻ്റെ അനുശാസകർക്ക് നൽകിയിരുന്നു ഇതിനെങ്ങനെയാ ഒരൊറ്റ വരിയിൽ പറയാം additions deletions modifications and corrections ഇത് ഭാരതത്തിൽ പെർമിറ്റഡ് ആയിരുന്നു ഒരു കാരണവശാലും ഒരാൾ പറയുന്നത് മാത്രമാണ് ശരിയെന്നോ അതല്ലെങ്കിൽ ഒരു പുസ്തകം മാത്രം ശരിയെന്നോ ഭാരതീയർ പറഞ്ഞിട്ടില്ല ഞാൻ ഈ അടുത്ത കാലത്ത് ഭാഗവതത്തിന് ഒരു ചെറിയ സംക്ഷിപ്തം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇന്നലെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന വേളയിൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ വായിച്ചു പോയി അതിനുശേഷം ഞാൻ വായിച്ചത് ധർമ്മപുത്രരും യക്ഷനും തമ്മിലുള്ള ഒരു സംവാദം ഉണ്ടായിരുന്നു അതിൽ യക്ഷൻ ചോദിക്കുന്നു എന്താണ് ധർമ്മം എന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ട് പറയാൻ സാധിക്കുമോ എന്താണ് ഈ രാഷ്ട്രത്തിൻ്റെ സന്ദേശമെന്ന് നൂറ്റി രണ്ട് ചോദ്യങ്ങൾ നൂറ്റി രണ്ട് ഉത്തരങ്ങളാണ് യക്ഷനും ധർമ്മപുത്രനും തമ്മിലുള്ള ചോദ്യോത്തരത്തിലുള്ളത് അതിൽ ധർമ്മപുത്രർ പറയുന്നുണ്ട് എല്ലാ മഹർഷിമാർക്കും അവരവരുടേതായ വീക്ഷണം നിലനിർത്താനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നു അവരവർക്ക് അത് തിരുത്താനും അതിനകത്തേക്ക് ചേർക്കാനും അതിനെ വേണ്ട വിധത്തിൽ മാറ്റം വരുത്താനുമുള്ള സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് ഉണ്ടായിരുന്നത് കൊണ്ട് ഒരു മഹർഷിയും പറഞ്ഞിട്ടില്ല ഞാൻ പറയുന്നതാണ് അവസാനത്തെ ധർമ്മശാസ്ത്രമെന്ന് എന്നിട്ട് ധർമ്മപുത്രർ പറയാം മഹാജനോ ഏത് മഹാജനങ്ങൾ ഏത് പന്ഥാവിലൂടെയാണോ ചരിക്കുന്നത് ആ പന്താവാണ് ധർമ്മത്തിൻ്റെ പന്താവായിട്ട് നമ്മൾ സ്വീകരിക്കേണ്ടത് ആര് പറഞ്ഞ പന്താവെന്നല്ല എല്ലാവരും ശരിയെന്ന് ധരിച്ച് ശരിയെന്ന് മനസ്സിലാക്കി ശരിയെന്ന അനുഭവത്തിൽ കണ്ട് അവർ പോകുന്ന ഏത് പന്താവാണോ സ്വീകരിക്കേണ്ടത് അതാണ് ധർമ്മത്തിൻ്റെ പന്താവ് എന്ന് മനസ്സിലാക്കിയിട്ട് നാം മുമ്പോട്ട് പോകണം ഇവിടെ ധർമ്മപുത്രരുടെ വരി ഒരു ഉജ്ജ്വലമായ ഭാരതീയ സന്ദേശമാണ് നൽകുന്നത് അതായത് നന്മ നിറഞ്ഞ വരികൾ സന്ദേശങ്ങൾ ആചാരങ്ങൾ ചിന്താധാരകൾ സങ്കല്പങ്ങൾ അത് എടുത്ത് അത് ജീവിതത്തിൽ പകർത്തി വിശകലനം ചെയ്തത് ചെയ്ത് ദേശത്തിനും കാലത്തിനുമനുസരിച്ച് ആവശ്യമുള്ള മാറ്റങ്ങൾ വരുത്തി ജീവിതത്തിലേക്ക് പകർത്തുമ്പോൾ അതായത് അതനുസരിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് ഭാരതീയ ചിന്താധാരകളിലൂടെയുള്ള പ്രയാണം അതാണ് എന്ന് പറയാൻ സാധിക്കും തുടക്കത്തിൽ ഞാൻ നിങ്ങളോടൊരു വരി പറയേണ്ടായി ഇതൊരു മതമല്ല ജീവിത രീതിയാണ് എന്ന് പറയേണ്ടായി ദേശമനുസരിച്ച് കാലമനുസരിച്ച് ആവശ്യമുള്ള മാറ്റങ്ങൾ വരുത്തി ജീവിതത്തിൽ പകർത്തേണ്ട ആചാരങ്ങളുടെ ആകത്തുകയാണ് ഭാരതത്തിലെ സനാതനധർമ്മം ഈ ദേശത്തിനും കാലത്തിനും അനുസരിച്ച് മാറ്റം വരുത്താൻ സ്വാതന്ത്ര്യമുള്ളത് കൊണ്ട് ആവശ്യമുള്ള അത്രയും തിരുത്തലുകൾ അവനവന് വരുത്താനുള്ള സ്വാതന്ത്ര്യമുള്ളത് കൊണ്ട് ഒരു കാരണവശാലും ഒരാൾ പറഞ്ഞതാണ് അവസാനത്തെ വാക്ക് എന്ന് അംഗീകരിക്കണമെന്ന് നിർബന്ധമില്ലാത്തത് കൊണ്ട് ഒരൊറ്റ പുസ്തകത്തിലുള്ളതാണ് ശാശ്വത സത്യം എന്ന് എല്ലാവരും സ്വീകരിച്ചേ മതിയാകൂ ഒരു നിർദ്ദേശം ഭാരതത്തിൽ ഇല്ലാത്തതുകൊണ്ട് ഈ ധർമ്മം ഇന്നും അന്നും എന്നും നിലനിൽക്കുന്നു എന്തുകൊണ്ട് യൂണിവേഴ്സലി അത് ട്രൂത്ത്ഫുള്ളാണ് എല്ലാവരുടെ നന്മ എല്ലാവരുടെ ജീവിതചര്യ എല്ലാവർക്കും വേണ്ടിയുള്ളത് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ദേശത്തിൻ്റെ അതിർത്തികൾക്കപ്പുറം കാലത്തിൻ്റെ അതിർത്തികൾക്കപ്പുറം പ്രായത്തിൻ്റെ അതിർത്തികൾക്കപ്പുറം ഭാഷയുടെ അതിർത്തികൾക്കപ്പുറം മതത്തിൻ്റെ അതിർത്തികൾക്കപ്പുറം ചിന്താധാരകളുടെ അതിർത്തികൾക്കപ്പുറം പോകാൻ യോഗ്യതയുള്ള ഒരു ധർമ്മ സന്ദേശം ഇതിനകത്തുണ്ട് ദേശമനുസരിച്ച് ഭാരതീയർക്ക് മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ എന്നില്ല മതമനുസരിച്ച് ഹിന്ദു എന്ന വിഭാഗത്തിൻ്റേത് മാത്രമാണെന്ന് അതിനകത്തില്ല പ്രായമനുസരിച്ച് വാർദ്ധക്യത്തിലാണ് ഇതെല്ലാം പഠിക്കേണ്ടത് എന്ന് വരുന്നില്ല അതുപോലെ തന്നെ ഭാഷയനുസരിച്ച് സംസ്കൃതവും ഭാരതീയ ഭാഷയും പഠിക്കുന്നവന് മാത്രമേ ഈ ധർമ്മം പഠിക്കാൻ സാധിക്കുള്ളൂ എന്നില്ല അതുപോലെ തന്നെ വീക്ഷണമനുസരിച്ച് ഞാൻ നിരീശ്വരവാദിയാണ് ഞാൻ യുക്തിവാദിയാണ് അതുകൊണ്ട് എനിക്ക് ഈ ധർമ്മത്തിൽ താല്പര്യമില്ല അനവധി യുക്തിവാദികൾ ചാർവാകന് ജന്മം നൽകിയ രാഷ്ട്രമാണിത് ചാർവാക സംഹിത രചിക്കപ്പെട്ട രാഷ്ട്രമാണ് ഭാരതം ചാർവാകൻ ശ്രീരാമനെ ഉപദേശിക്കുന്നുണ്ട് ചാർവാകൻ ധർമ്മപുത്രരെ കളിയാക്കുന്നുണ്ട് അങ്ങനെ മഹാഭാരതത്തിൽ ഈ ധർമ്മപുത്രരെ വിമർശിക്കാൻ സ്വാതന്ത്ര്യം നൽകിയ ശ്രീരാമനെ പോലും ഉപദേശിച്ച് തിരിച്ചുപോയി അയോധ്യയിലെ രാജ്യാധിപതിയാകണമെന്ന് നിർദ്ദേശിച്ച ചാർവാകന്മാർക്ക് ജന്മം നൽകിയ ഒരു രാഷ്ട്രമാണ് ഭാരതം എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ ഈ സംസ്കൃതി ഇന്നും നിലനിൽക്കുന്നത് മറ്റൊരു വരി കൂടി പറയാം ഇംഗ്ലീഷുകാർ ആഫ്രിക്കൻ കോണ്ടിനൻ്റ് കീഴടക്കി അറുപത്തിരണ്ട് വർഷങ്ങൾ കൊണ്ട് ആ രാഷ്ട്രത്തിലെ സംസ്കൃതി മൊത്തം മാറ്റിമറിക്കുകയുണ്ടായി അറുപത്തിരണ്ട് വർഷം കൊണ്ട് ഭാരതത്തേക്കാൾ ഏഴരട്ടി വിസ്തൃതിയുള്ള ഒരു രാഷ്ട്രത്തിൻ്റെ സംസ്കൃതി ഒരു ഒരു കോണ്ടിനെൻറ്റിൻ്റെ സംസ്കൃതി മാറ്റിമറിക്കുകയുണ്ടായി പക്ഷേ ഭാരതത്തിൽ അത് സാധിച്ചില്ല എന്തുകൊണ്ടാണ് ദേശത്തിനും കാലത്തിനും അതുപോലെ തന്നെ ഭാഷയ്ക്കും മതത്തിനും ചിന്താധാരയ്ക്കും പ്രായത്തിനും അതീതമായി ഏത് മനുഷ്യനും സ്വീകരിക്കാവുന്ന ഒരു ചിന്താധാര ഇതിനകത്തുള്ളത് കൊണ്ടാണ് ഈ ധർമ്മം ഇന്നും നിലനിൽക്കുന്നത് ലോകത്തിന് വിളക്ക് വയ്ക്കുന്നത് ഇനിയും ഒരു കാരണമുണ്ട് അത് നാളെ നമുക്ക് വീണ്ടും വീണ്ടും ചർച്ച ചെയ്യാം നിങ്ങൾക്ക് എൻ്റെ വിനീത പ്രണാമം നമസ്കാരം